സംഹിതാപാഠം ദധിക്രാവ്ണോ അകാരിഷഞ്ജിഷ്ണോരശ്വസ്യ വാജിന സുരഭിനോ മുഖാകരൽ പ്രണ ആയൂംഷിതാരിഷൽ ദധിക്രാവ്ണോ അകാരിഷഞ്ജിഷ്ണോരശ്വസ്യ വാജിന സുരഭിനോ മുഖാകരൽ പ്രണ ആയൂംഷിതാരിഷൽ ദധിക്രാവ്ണോ अकारिषङ्गिष्णोरश्वस्य वागिनः सुरभिनो मुखाकरल् प्रण आयूंषितारिषल्